നമ്മൾ എന്നും ഈ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഓരോ വ്യക്തിയും ചേർന്നൊരു കുടുംബം കുടുംബങ്ങൾ ചേർന്നൊരു സമൂഹമുണ്ട് ആ സമൂഹം ചേർന്നിട്ടാണ് ഒരു രാഷ്ട്രം ഉണ്ടാവുന്നത് മാനവരാശിയുടെ ആകത്തുകയാണ് ഈ ഭൂഗോളം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക തന്തുക്കൾ ഭാരതീയ വീക്ഷണപ്രകാരം ഭാരതം ഒരു പൊളിറ്റിക്കൽ നേഷൻ അല്ല ഭാരതം ഒരു കൾച്ചറൽ നേഷനാണ് ഭാരതം ഒരു സാംസ്കാരിക രാജ്യമാണ് അതിനകത്തുള്ളവരെല്ലാവരും തമ്മിൽ ബന്ധപ്പെടുന്നത് സാംസ്കാരികമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഭാഷ രണ്ടായിട്ടും തമിഴ്നാടുകാരനും കേരളീയനും ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നമില്ലാത്തത് അതുകൊണ്ട് ആ ഭക്ഷണവും ഭാഷയും വേഷവും എല്ലാം വ്യത്യാസം പഞ്ചാബിയും കേരളീയനും ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നമില്ലാത്തത് ഇപ്പം നമ്മൾ ജീവിക്കുന്നൊരു സമൂഹമുണ്ട് ആ സമൂഹത്തിന് ചിലത് ചെയ്യാനും ചിലത് ഉണ്ടാകാതിരിക്കാനും ചിലത് ഉണ്ടാകാനുമുള്ളൊരു കടപ്പാട് സമൂഹത്തിൻ്റെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മളുടേതായിട്ടുള്ളൊരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഔട്ട്പുട്ട് വളരെ കാര്യമായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇത് വളരെ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ഒരു ബന്ധവുമില്ലെങ്കിലും ഒരേ കർമ്മത്തിൽ അനവധി ദിവസം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സും ശരീരവും എല്ലാം ആ ആവർത്തന വിരസതയുടെ കൊടുങ്കാറ്റിലിങ്ങനെ കറങ്ങുമ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊരു കർമ്മത്തിലും കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാ എല്ലാ സന്ദേശം കൊടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മളുടെ ജീവിതത്തിലെ മൂന്ന് ശതമാനം സമയം മൂന്ന് ശതമാനം ഊർജം മൂന്ന് ശതമാനം മാസവരുമാനം ഇത് സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണ്ടേ ആ പ്രയോജനം നമുക്ക് മാത്രം പോരല്ലോ നമ്മൾ എങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചത് കുറിച്ചിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം അനവധി കാലം രാജ്യം ഭരിച്ചിരുന്ന വ്യക്തി ഈ മരിക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹം മരിച്ചു എന്ന് പറയില്ല നാട് നീങ്ങിയെന്നേ പറയുള്ളൂ ഒരു സന്യാസി സമാധിയായി എന്നേ പറയുള്ളൂ നല്ലൊരു മനുഷ്യനാണെങ്കിൽ സ്വർഗലോകം പൂകിയെന്നേ പറയുള്ളൂ തരക്കേടില്ലാത്തൊരു മനുഷ്യനാണ് നല്ല നല്ല സ്കോളറാണ് ഇഹലോകവാസം വെടിഞ്ഞു എന്നേ പറയുള്ളൂ ചിലരെക്കുറിച്ച് നമ്മൾ മരിച്ചു എന്നാ പറയുക ചത്തുപോകലും മരിക്കലും നാട് നീങ്ങലും സമാധിയായാലും സ്വർഗലോകം പോകലും ഇഹലോകവാസം വെടിയലും എല്ലാം മരണം എന്നൊരു വാക്കിൻ്റെ തന്നെ പര്യായങ്ങളാണ് പക്ഷേ വ്യത്യസ്ത സന്ദേശങ്ങൾ വിവരിക്കുന്ന പര്യായങ്ങളാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം ആ വ്യത്യസ്ത സന്ദേശങ്ങൾ ആ വാക്കിനകത്ത് ഉൾപ്പെടണമെങ്കിൽ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മരിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ചിന്തിച്ചാൽ സാധിക്കില്ല മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാ ജീവിച്ചിരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു മരണസമയത്ത് നമ്മൾ ആ വ്യക്തി ഇഹലോകവാസം വെടിയുന്നു എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവിടെ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവണം ഭാരതീയ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നും നമ്മൾ പ്രാർത്ഥിച്ചൊരു മന്ത്രമുണ്ട് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എല്ലാവരും സുഖമായിരിക്കണം ആരോഗ്യവാന്മാരായിരിക്കണം രോഗികളായിട്ട് ആരും ഉണ്ടാവരുത് ദുഃഖിക്കുന്നവരായിട്ട് ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയര് നമ്മൾ പ്രാർത്ഥിച്ച മന്ത്രം തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തുവാണ് ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ഗ്രാമർ തെറ്റൊന്നുമില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോപവന്തു ഹിന്ദുക്കളെല്ലാം സുഖമാവട്ടെ എന്ന് പറഞ്ഞാൽ ഗ്രാമർ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചൊരു മന്ത്രമാണ് ലൂക സമസ്ത സുഖിനോ ഭവന്തു നിങ്ങളെല്ലാവരും അത് പ്രയോഗിക്കുന്നുണ്ട് അതിനകത്ത് ആത്മീയതയൊന്നും ഇല്ലതാനും എന്നെയും നിങ്ങളെയും ഈശ്വരൻ്റെ അംശമായിട്ട് കണ്ടവരാ ഭാരതീയർ അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മാത്വമസി തത്വമസി എന്ന് പറഞ്ഞവരാ അപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാം ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ജഗതീശ്വരൻ്റെ തന്നെ അംശമാണെങ്കിൽ എൻ്റെ വേദന നിങ്ങളുടെയും വേദനയാണ് നിങ്ങളുടെ വേദന എൻ്റെയും വേദനയാവണം അതുകൊണ്ട് നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ഒരംശമെങ്കിലും വൃദ്ധർക്ക് വേണ്ടി മാറ്റിവെക്കണം കാരണം നമ്മൾ എന്നാ വൃദ്ധരാവുക എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുന്നതനുസരിച്ച് നമ്മൾ വൃദ്ധരാകും അന്ന് ഇതുപോലെ നടക്കാൻ സാധ്യമല്ല ഇതുപോലെ എനർജി ഉണ്ടാവില്ല നമുക്ക് ആരുടെയെങ്കിലും താങ്ങൻ തണലും ആവശ്യമായി വരുന്ന അങ്ങനെ വരുന്ന സമയത്ത് വൃദ്ധരുടെ വേദന അറിഞ്ഞതുകൊണ്ട് നമുക്കന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് വൃദ്ധരായവർക്ക് പ്രത്യേകിച്ച് വൃദ്ധരായ സ്ത്രീകൾക്ക് എത്രത്തോളം സഹായം എത്തിക്കാൻ സാധിക്കുമോ ജീവിത ദൗത്യമാക്കി മാറ്റാൻ എൻ്റെ മുമ്പിലുള്ളവർക്ക് സാധിക്കണം അവർ ഈ അറിവ് അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പകർന്നു കൊടുക്കണം ഇത് മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമാണ് ഇത് സോഷ്യൽ സർവീസിൻ്റെ ഭാഗമാണെന്ന് ഒരിക്കലും ധരിച്ചേക്കരുത് കാരണം സൊസൈറ്റി ഇല്ലാതെ കുടുംബം കുടുംബം ഇല്ലാതെ വ്യക്തിയില്ല വ്യക്തിയില്ലാതെ എവിടെയാ ജോലിയും എവിടെയാ ഉദ്യോഗവും എവിടെയാ ഡി എ അരിയേഴ്സും എവിടെയാ ടി എ ക്ലെയിമിങ്ങും എവിടെയാ മെഡിക്കൽ അഡ്വാൻസും മെഡിക്കൽ അലവൻസും ഒക്കെ ഉള്ളത് ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അനാഥരുടെ അടുത്ത് ചെല്ലാൻ നമുക്കൊന്ന് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം അതിൻ്റെ അനന്തമായ അളവിനെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ സുഖം അനുഭവിക്കാത്തവരുടെ അടുത്ത് ചെന്ന് അവരുടെ വിവരണത്തിലൂടെ അവരുടെ ദുഃഖമൊന്ന് കേൾക്കാൻ സാധിക്കണം ഫസ്റ്റ് ഹാൻഡ് നോളജ് അതാണ് അനാഥരുടെ അനാഥ കുട്ടികളുടെ അടുത്ത് ചെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും പേരൊന്ന് ചോദിക്കാം അവർ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഉണ്ടാവില്ല അവരുടെ മുഖത്ത് ആ ദുഃഖം കാണാൻ സാധിക്കും എന്നിട്ട് നമ്മുടെ മക്കളോട് നമ്മൾ പറയുക അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ദുഃഖമാണോ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ആ കൊച്ചു കുഞ്ഞുങ്ങൾ അനാഥരുടെ ദുഃഖമാണോ വലുത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും മഹത്വവും സുഗന്ധവും സുരഭിലവുമായ ഒരു ചൈതന്യം പകരുന്നത് മറ്റുള്ളവരുടെ ദുഃഖമില്ലാതെയാക്കാനാണ് യേശുദേവൻ ബൈബിളിൽ പറഞ്ഞ വരി ഇത് തന്നെയാണ് ദുഃഖിക്കുന്നവരും അനാഥരും പീഡിതരും നിന്ദിതരും നിരാശ്രയരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മളെല്ലാവരും ദൈവപുത്രന്മാരാണെന്നാണ് ഞാൻ പറയുക ഇങ്ങനെയുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കണം സാധിക്കും അവിടേക്ക് ആ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കുക ആയിരം രൂപയുടെ നോട്ടിൻ്റെ ഒരു പതിനായിരം കയ്യിൽ വന്നാൽ ഒരു പക്ഷേ നമ്മളൊരു കോടിപ്രഭുവായി എന്ന് വരാം പക്ഷേ കോടിപ്രഭുവിൻ്റെ മനസ്സിനകത്ത് വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്പം ദയയും കരുണയും ഇല്ലെങ്കിൽ ആ കോടിപ്രഭുവിന് എന്ത് മഹത്വമാണ് ഉള്ളത് എന്ന് ചിന്തിക്കാൻ സാധിക്കണം നമുക്ക് ഇടയ്ക്കെങ്കിലും അതുകൊണ്ട് വൃദ്ധരുടെയും അനാഥരുടെയും പിന്നെ രോഗികളുണ്ട് കുറച്ച് മരുന്ന് കിട്ടിയാൽ കുറച്ച് ഔഷധം കിട്ടിയാൽ അവരുടെ രോഗം മുഴുവനും മാറി വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നവരുണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു അംശം പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മൾ ചൈനയിലോ റഷ്യയിലോ വേറെ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലോ മറ്റോ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സ്വതന്ത്രമായിട്ടൊന്നും വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല എന്ത് ഷാർപ്പായിട്ടുള്ള നിയമവ്യവസ്ഥകളാണ് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിൽ തന്നെ തകർന്ന് തരിപ്പണമാകുന്നവരെ ആ ചൈനയിലും റഷ്യയിലും നമ്മുടെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണാൻ സാധിക്കാം പക്ഷെ അങ്ങനെ ഒരു ദുരവസ്ഥയൊന്നും നമുക്കില്ല പത്തറുപത് വയസ്സ് കഴിഞ്ഞാലും അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ പോലും പണ്ടത്തെ നാൽപ്പത്തഞ്ചുകാരനെ പോലെ നമ്മൾ ഉണ്ടാവാൻ കാരണം ഒരു സ്വതന്ത്രമായ ഒരു കർമ്മമണ്ഡലം നമുക്കുണ്ട് ആ സ്വതന്ത്രമായ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷനും ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരംശം ഇപ്പോൾ നമ്മളുടെ സാലറിയുടെ ഒരംശം ടാക്സ് കൊടുക്കുന്ന മാതിരി നമ്മളുടെ സാലറിയുടെ ഒരംശം ദാനം കൊടുക്കാം അത് ധാരാളം പേര് ചെയ്യാറുണ്ട് പള്ളിയിലൂടെയും മോസ്കിലൂടെയും അമ്പലത്തിലൂടെയും അനാഥാലയത്തിലൂടെയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും കൊടുക്കാറുണ്ട് പക്ഷേ നമുക്കത് വ്യക്തമായിട്ട് കൊടുക്കാൻ സാധിക്കണം മതത്തിന് വേണ്ടിയല്ല ആത്മീയതയ്ക്കും വേണ്ടിയല്ല മനുഷ്യന് വേണ്ടി കൊടുക്കാൻ സാധിക്കണം വേദനിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കണം ഈശ്വരന്മാർക്ക് സമ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈശ്വരന്മാർക്ക് യഥാർത്ഥത്തിൽ സ്വർണത്തിൻ്റെ ശ്രീകോവിലും ആവശ്യമില്ല സ്വർണത്തിൻ്റെ കൊടിമരവും ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് പാവപ്പെട്ടവൻ്റെ വിശപ്പ് രോഗം അനാഥത്വം വൃദ്ധർ ജീവിതത്തിൻ്റെ അന്ത്യത്തിലെത്തുന്നവരെ ആ മരണമെന്ന കയം അപ്പുറത്തേക്ക് കടത്തിവിടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രവർത്തിച്ചോളാം നിങ്ങൾ ആരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണമെന്നില്ല പള്ളിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ പ്രവർത്തിക്കാം മോസ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ പ്രവർത്തിക്കാം മാതാ അമൃതാനന്ദമയ്യയുടെ കർമ്മമണ്ഡലത്തിൽ സായിബാബയുടെ കർമ്മമണ്ഡലത്തിൽ മദർ തെരേസയുടെ കർമ്മമണ്ഡലത്തിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ചിന്മയ മിഷൻ്റെ അല്ലെങ്കിൽ എത്രയോ പള്ളിയിലെയും മോസ്കോ ആയിട്ട് ബന്ധപ്പെട്ട അനാഥാലയങ്ങളും ഇതെല്ലാം ഉണ്ട് എവിടെയാണോ സാധിക്കുക അവിടെ എല്ലാം പ്രവർത്തിക്കണം അവിടെ പ്രവർത്തിക്കുമ്പോഴും ഓർമ്മിക്കുക മത നേതാക്കന്മാർക്കോ മതത്തിനോ ഈശ്വരനോ അല്ല നമ്മൾ നമ്മുടെ ധനവും സമയവും നമ്മുടേതായിട്ടുള്ള ഊർജവും കൊടുക്കേണ്ടത് അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ സംഘടനാശക്തി ഉള്ളവരുടെ കൂട്ടത്തിലിരുന്ന് പ്രവർത്തിക്കാം ഈ ജീവിതം അപ്രകാരം ധന്യമാക്കാൻ സാധിക്കണം നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കണം ആ ആ സാംസ്കാരിക മൂല്യങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് ആ സാംസ്കാരികമായ ഒത്തൊരുമ ആണ് ഭാരതത്തെ ഭാരതമാക്കുന്നത് പലപ്പോഴും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ ഒരു സഹോദരന്മാരെ പോലെ വാഴാൻ കാരണം നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ മഹത്വമാണ് മറ്റു പല സ്ഥലങ്ങളിലും അത് സാധിക്കാതിരിക്കാൻ കാരണവും ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ് നെഗറ്റീവുകളോ മറ്റ് പോസിറ്റീവുകളോ ആവട്ടെ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നും മനസ്സിലാക്കാനുള്ള അതിഗഹനമായിട്ടുള്ളൊരു സന്ദേശമുണ്ട് ഈ ലോകത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശം ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഒരു ന്യൂസ് ചാനലിൽ ഒരു വളരെ വലിയ ഒരു യുക്തിവാദി പറയുന്നത് കേട്ടു സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞ ഒന്നും ഭാരതത്തിലില്ല എന്ന് തെറ്റാണ് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളുണ്ട് ജനനം മുതൽക്ക് മരണം വരെ ഭാരതീയരുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഈശ്വര വിശ്വാസത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങൾ ആചാര വിചാര വിശ്വാസങ്ങളിലുള്ള സാംസ്കാരിക മൂല്യങ്ങൾ നമ്മൾ വീട് വയ്ക്കുന്നതിലും ജീവിക്കുന്നതിലുമുള്ള സാംസ്കാരിക മൂല്യങ്ങൾ അറിവിനോട് നമ്മളുടെ വീക്ഷണം വൃദ്ധരോടും അതേപോലെ തന്നെ നമ്മൾ പ്രായമായവരോട് നമുക്കുള്ള വീക്ഷണം അധ്യാപകരോട് നമുക്കുള്ള വീക്ഷണം നമ്മുടെ ജീവിതത്തിൽ അയൽക്കാരോട് നമുക്കുള്ള വീക്ഷണം നമ്മളുടെ ഗ്രന്ഥങ്ങളോട് നമുക്കുള്ള വീക്ഷണം നമ്മുടെ പൈതൃകത്തിലെ ഇതിഹാസങ്ങളും പുരാണങ്ങളും മതഗ്രന്ഥങ്ങളോട് നമ്മൾ എന്ത് വീക്ഷണം വയ്ക്കുന്നു മതത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഗുരുക്കന്മാരെ നമ്മൾ എങ്ങനെ കാണുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഭാരതീയ സംസ്കൃതിയാവുന്നത് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഏത് മത മതത്തിൽപ്പെട്ടവരാവട്ടെ ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിൽ ഈസ്റ്റോ ആരുമാകട്ടെ ഈ സന്ദേശങ്ങൾക്കെല്ലാം മഹത്വമേറിയ വാല്യൂ ഉണ്ട് അതിനെ ആ രീതിയിൽ അറിയാൻ സാധിച്ചാൽ നിങ്ങളൊരു ഡോക്ടറായാലും ഈ ഭാരതീയ പൈതൃകത്തിൻ്റെ ഒരു അംശം ആയുർവേദത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും അറിയണം നിങ്ങളൊരു മാനേജർ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വിതുരൻ ധൃതരാഷ്ട്രർക്ക് നൽകിയ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ നിങ്ങൾ അറിയണം അതുപോലെ തന്നെ ഭർത്തൃഹരി നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ നൂറ് പോയിന്റുകളാണുള്ളത് മാനേജർമാർ പഠിക്കാനുള്ളത് ശുക്രനീതിസാരത്തിൽ ആയിരത്തിലധികം പോയിന്റുകളുണ്ട് അതേപോലെ ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഇരുന്നൂറ്റി അൻപതോളം പോയിന്റുകളുണ്ട് ധർമ്മപുത്രർക്ക് ഭീഷ്മൻ കൊടുത്ത ഉപദേശം മാനേജ്മെൻറ്റിൻ്റെ അവസാനത്തെ വാക്കുകളാണെന്ന് പറയാം ശ്രീരാമന് വശിഷ്ഠ മഹർഷി കൊടുത്ത യോഗവാശിഷ്ടം അത്യുജ്വലമായിട്ടുള്ള മാനേജ്മെൻ്റ് ഗ്രന്ഥമാണ് പതിനാല് വർഷം രാജ്യം ഭരിക്കാൻ തയ്യാറാകുന്ന ഭരതന് സഹോദരനായ രാമൻ കൊടുത്ത ഭരതോപദേശമുണ്ട് ഏത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മാനേജറും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെയാണ് ലക്ഷ്മണോപദേശം ജീവിത മൂല്യങ്ങളെക്കുറിച്ച് രാവണന് വിഭീഷണൻ കൊടുക്കുന്ന രാവണന് കുംഭകർണൻ കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട് രണ്ടുപേരും ജ്യേഷ്ഠനായ രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട് ആട്ടിപൊളിയായിട്ടുള്ള ഉപദേശങ്ങളാണ് ബാലിക്ക് താര ഭാര്യ ജീവിതത്തെക്കുറിച്ച് കൊടുക്കുന്ന സന്ദേശമുണ്ട് അത് കുടുംബജീവിതത്തിൻ്റെ മഹത്വമേറിയ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ മണ്ടോദരി രാവണന് കൊടുക്കുന്ന ഉപദേശമുണ്ട് ജീവിതത്തെക്കുറിച്ച് ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശം സമഗ്രമായ മാനേജ്മെൻറ്റാണ് നമ്മൾ ധരിക്കുന്നു മഹാഭാരതവും രാമായണവുമെല്ലാം കുറേ പുരാണ കഥകളും അവ അവതാരങ്ങളെക്കുറിച്ചുള്ള കെട്ടുകഥകളാണെന്ന് എന്തുമാവട്ടെ കെട്ടുകഥകൾ തന്നെയാവട്ടെ ഒരു പഴഞ്ചൊല്ലിനകത്ത് അടിതെറ്റിയാൽ ആനയും വീഴും അതിനകത്തൊരു വലിയ മാനേജ്മെൻറ്റ് സന്ദേശമില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല അതിനകത്തൊരു സന്ദേശം ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾക്കകത്ത് നിറഞ്ഞ് കവിയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നമുക്ക് സാധിക്കണം ആ അറിവുകൾ ഇന്ന് ഭാരതത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ ഭാഗ്യവശാലോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അത് പഠിപ്പിക്കുന്നു കേംബ്രിഡ്ജിൽ അത് പഠിപ്പിക്കുന്നു അമേരിക്കയിലെ എൺപത് നൂറ്റി എൺപത്താറ് യൂണിവേഴ്സിറ്റികളിൽ ഭാരതീയ മാനേജ്മെൻറ്റ് സമ്പ്രദായം പഠിപ്പിക്കുന്നു നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളുടെ ഭാഗമാണത് മാനേജർമാരായ നമ്മളത് പഠിക്കണം എന്നിട്ടത് ജീവിതത്തിൽ പകർത്തണം അതുപോലെയാണ് അധ്യാപകരായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് പറയാനുള്ളത് ഈ വിദ്യ ആ വിദ്യാദാനം ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഇതിനെക്കുറിച്ച് ഭാരതത്തിനൊരു വീക്ഷണമുണ്ട് നമ്മുടെ പുരാണങ്ങൾ എഴുതിയിരിക്കുന്ന മുഴുവനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് സംശയ നിവാരണങ്ങളായിട്ടാണ് നമ്മുടെ ഇതിഹാസങ്ങളും അതുപോലെ തന്നെയാണ് നമ്മുടെ സകല ഗ്രന്ഥങ്ങളും അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വീക്ഷണം അധ്യാപകർക്ക് ഉണ്ടാവണം അതേപോലെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്നത് എങ്ങനെയാണ് അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ വിവരിക്കുന്നുണ്ട് അതിഗംഭീരമായിട്ട് എങ്ങനെയാണ് ഒരു ഒരു ഏജൻറ്റ് പ്രവർത്തിക്കേണ്ടത് അത് ഗവൺമെൻറ് സർവീസിലുള്ളവർ പ്രൈവറ്റ് സർവീസിലുള്ളവർ അവരെല്ലാം സത്യം ധർമ്മം നീതി ന്യായം ഇതിൻ്റെ പന്താവിലൂടെ ചരിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരവരുടെ കർമ്മമണ്ഡലം പുഷ്ടിപ്പെടുത്തേണ്ടത് സമ്പുഷ്ടമാക്കേണ്ടത് കുറിച്ച് വിവരണാതീതമായിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കും അതുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മകൾ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർമ്മമണ്ഡലത്തിലുള്ള അറിവുകൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ജീവിതമാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്തിനാ നിങ്ങൾ ഈ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നത് എന്ന് ഭാര്യയോട് ഒരാൾ ചോദിച്ചു ഒരാളുടെ എന്നിട്ട് അപ്പോൾ ഭാര്യ പറഞ്ഞു രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കണം അപ്പോൾ അയാൾ ചോദിച്ചു എന്തിനാ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര നേരത്തെ തയ്യാറാക്കണം ഭർത്താവിന് ഓഫീസിൽ പോകണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ വേണം പിന്നെ അയാൾ ചോദിച്ചു എന്തിനാ ഭർത്താവ് ഓഫീസിൽ പോകുന്നത് ഭർത്താവിന് ഓഫീസിൽ പോയാലല്ലേ സാലറി കിട്ടുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് സാലറി കിട്ടണം അപ്പോൾ എന്തിനാ ഭർത്താവിന് സാലറി കിട്ടുന്നത് സാലറി കിട്ടിയിട്ട് വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അപ്പോൾ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓഫീസിലേക്ക് പോകാൻ ഇതൊരു സൈക്കിളാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഭർത്താവ് ഓഫീസിൽ പോകുന്നതും ശമ്പളം കിട്ടുന്നതും വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ഇങ്ങനെ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ സർക്കിളിൽ നമ്മളിങ്ങനെ കറങ്ങുന്നതിന് ഇടയ്ക്ക് സമൂഹത്തിൻ്റെ നന്മകൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ സമൂഹത്തിൻ്റെ നന്മകളെക്കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പരമപവിത്രമായ ഭാരതത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അതും കൂടി ആവുമ്പോഴാ മുഴുവനും നമുക്കാവാൻ സാധിക്കുക ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂതകാല വൈഭവം വർത്തമാനകാല വൈഭവം ഭാവികാല വൈഭവം ഇത് മൂന്നും ചേരുമ്പോഴാണ് ആ രാഷ്ട്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അഭിമാനിക്കാനും സാധിക്കുന്നത്